സമഗ്രവും സമ്പൂർണവുമായ ഒരു വിവരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള നല്ല മൂല്യാധിഷ്ഠിതമായ അറിവ് ഇത് ഒരിക്കലും ഒരു പുസ്തകത്തിൽ എഴുതി തരാനോ സുദീർഘമായിട്ട് ഓരോ വിഷയത്തെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാനോ സാധ്യമല്ല കാരണം അനന്തമായൊരു വിഷയമാണ് നിങ്ങൾ എത്ര പ്രായമായവരാണ് സ്ത്രീയാണോ പുരുഷനാണോ നിങ്ങൾ ഏത് ദേശത്ത് താമസിക്കുന്നവരാണ് എവിടെ നിന്ന് വരുന്നവരാണ് ഏത് സാംസ്കാരികമായ പിൻബലമുള്ളവരാണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ളവരാണ് അതേപോലെ തന്നെ വളർന്ന ചുറ്റുപാടുകൾ ഏതെല്ലാമാണ് ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് വേണം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ വിലയിരുത്താൻ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം അതേപോലെ സാമൂഹികമായിട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങളുടെ കുടുംബപരമായ സ്റ്റാറ്റസ് ഔദ്യോഗികമായ സ്റ്റാറ്റസ് വിദ്യാഭ്യാസം ഇങ്ങനെ തുടങ്ങിയ ഓരോ പാരാമീറ്ററും മുമ്പിലുണ്ട് ഇവയെ എല്ലാം മുമ്പിൽ നിർത്തിയിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്യാൻ ഒരു വ്യക്തിയെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് നമുക്കൊരു വലിയ വിഷയം പറയാൻ സാധ്യല്ല ഒരു ഗ്രൂപ്പിനെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ വിഷയം പറയാൻ സാധ്യല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പല പല ഉദാഹരണങ്ങൾ പറഞ്ഞത് എൽ ഐ സി ഏജൻറ്റ് മുതൽക്ക് ഡോക്ടറുടെ കാര്യം മുതൽക്ക് എഞ്ചിനീയറുടെ കാര്യം മുതൽക്ക് അധ്യാപകരുടെ കാര്യം മുതൽക്ക് വിദ്യാർത്ഥികളുടെ കാര്യം മുതൽക്ക് വീട്ടമ്മയുടെ കാര്യം മുതൽക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ വിവരിക്കേണ്ടായി ഇതെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ വരികളിലൂടെ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഇതിൽ ഓരോ വിഷയവും അനന്തമായ സാധ്യതയുള്ളതാണ് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം വിവരിക്കാനുള്ള സ്കോപ്പ് ഉള്ളതാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ശരിക്കും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ ഹേ അർജുന ഇത്രയും സമയം ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള നോളജാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് അപ്പോൾ മുഴുവനൊന്നും തരാൻ സാധിച്ചിട്ടില്ല സംക്ഷിപ്ത രൂപത്തിൽ മാത്രമേ എനിക്ക് തരാൻ സാധിച്ചിട്ടുള്ളൂ അത് ഏ തത് ഈ പറഞ്ഞു തന്നതെല്ലാം അശേഷേണ വിമർശ്യ completely and critically evaluate each and every point what I have told you then യഥാ ഇച്ഛസി തഥാ ഗുരു പിന്നെ നിനക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു അതെടുക്കാം അപ്പോൾ ഇതൊരു വളരെ വലിയൊരു സന്ദേശമാണ് അതായത് വിമർശന ബുദ്ധി വിശകലനം ചെയ്തത് അവനവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അഡോപ്റ്റ് ചെയ്യാം അഡാപ്റ്റബിൾ ആക്കിയിട്ട് അഡോപ്റ്റ് ചെയ്യാം താതസ്യ കൂപോയ മിഥി ബ്രുവാണ് കാ പുരുഷ ക്ഷാരജലം പിപതി എന്ന് പറയാറുണ്ട് അച്ഛൻ കുഴിച്ച കിണറാണെന്ന് പറഞ്ഞിട്ട് ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സംസ്കൃത വരിയുടെ അർത്ഥം ഇതാണ് ഈ കിണർ അച്ഛൻ കുഴിച്ചതാണ് എന്ന് പറഞ്ഞ് അയം കൂപഹ താതസ്യ ഇതി ബ്രുവാണ് ഈ കിണർ അച്ഛൻ കുഴിച്ചതാണ് എന്ന് പറഞ്ഞ് കാ ഏത് മനുഷ്യനാണ് ക്ഷാരജലം പിപതി അതിനകത്ത് ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഗുരു പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പൂർവീക ആചാര്യന്മാർ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ മോഡേൺ സയൻറ്റിസ്റ്റ് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതനുസരിച്ച് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ഇൻഫർമേഷനെ നോളജും നോളജിനെ വിസ്ഡവും വിസ്ഡത്തെ ആക്കി മാറ്റിയിട്ട് സീരിയസ് ആയിട്ടുള്ളതിനെ അതേപോലെ എടുത്ത് പാസ്റ്റിലും പ്രസൻറ്റിലുമുള്ള നോളജ് എടുത്ത് എക്സ്പീരിയൻസബിളിലും എക്സ്പെരിമെൻറ്റബിളിലുമുള്ള നോളജ് എടുത്തിട്ട് അതേപോലെ തന്നെ എല്ലാ വ്യക്തികളിലും ഗ്രന്ഥങ്ങളിലും നന്മകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സോടുകൂടി എന്തെല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിച്ചുകൊണ്ട് ചരൈവേദി ചരൈവേദി മുമ്പോട്ട് പോവുക ശിക്ഷാ സഹിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വ ധന്വം മറ്റുള്ളവരുമായി ചേർന്നിരുന്ന് പഠിച്ച് സ്വയം ഉയരാൻ വളരാൻ നമുക്ക് സാധിക്കണം സ്വയം വളരാനും ഉയരാനും നമുക്ക് സാധിക്കണം അവിടെയാണ് ശരിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ അറിവ് നേടിക്കൊണ്ടേയിരിക്കുക അറിവ് നേടണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി വളർത്തി വളർത്തി വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മൾ ജ്ഞാനശക്തിയുടെ അടുത്തേക്ക് എത്തുക അറിവ് നേടിക്കൊണ്ടേയിരിക്കുക ശരിക്കും ഞാൻ തമാശയിൽ പറയാറുണ്ട് എം എ ഡിഗ്രി എത്തുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് അജ്ഞാന അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ എം എ വരെ എത്തണം അവിടെയാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവുക അറിവില്ല എന്ന് ബോധ്യം വരുമ്പോഴാണ് അറിയാൻ തുടങ്ങി എന്ന് നമുക്കറിയാൻ സാധിക്കുക അറിവുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിൻ്റെ ലക്ഷണമാണ് അറിവില്ല എന്നുള്ളത് തന്നെ അപ്പോൾ നമ്മൾ ഇന്നും ഓർക്കുക ഒരു മനുഷ്യനും അറിവോടുകൂടി ജനിക്കണില്ല അറിവ് നേടാനുള്ള പ്രക്രിയയിലാണ് എല്ലാ അറിവുകളും എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ അറിവുകളായി നിലനിൽക്കണമെന്നില്ല ചില അറിവുകൾ മാറിക്കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടിരിക്കണം അറിവ് നോളജ് സ്റ്റാഗ്നൻ്റ് അല്ല അത് ഫ്ലോ മാതിരിയാണ് പുഴ മാതിരി ഒഴുകണം അതുകൊണ്ടാണ് അറിവിനെ നമ്മൾ സരസ്വതി എന്ന് പറയുന്നത് സരസ് ഒഴുകിക്കൊണ്ടേയിരിക്കും സരസ്വതി ഒഴുകിക്കൊണ്ടേയിരിക്കണം ജലം ഒഴുകുന്ന മാതിരി അറിവ് ഒഴുകിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ അർത്ഥം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം അപ്പം നമ്മളുടെ ഇന്നലത്തെ അറിവ് ഒരു പക്ഷേ ഇന്ന് സ്യൂട്ടബിൾ ആയണമെന്നില്ല അതുകൊണ്ട് അറിവ് നല്ല രീതിയിൽ എടുക്കാൻ നമുക്ക് സാധിക്കണം ആ ഏത് വ്യക്തി പറയുമ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം അയാൾ പറയുന്നത് അവസാനത്തെ അറിവായിരിക്കണം നിർബന്ധമില്ല സിഖിലെ ഗുരുനാനാക്ക് ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിരുന്നു അവസാനം ഗുരു അർജുൻ സിംഗ് എത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി സിഖ് പരമ്പരയിൽ കുറേ ഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാർക്കെല്ലാം കുറേ കുറവുകളുണ്ട് അതുകൊണ്ട് മനുഷ്യരെ പരമമായ ഗുരുവായിട്ട് എടുക്കണ്ട ഗുരുവിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാമെങ്കിലും ഈശ്വരനായിട്ട് മനുഷ്യനെ എടുക്കേണ്ട പകരം ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകത്തെ നമുക്ക് ഈശ്വരനായിട്ട് എടുക്കാം അതുകൊണ്ടാണ് അവർ ഗുരു ഗ്രന്ഥ സാഹബ് എന്ന് പറയുക ആ ഗ്രന്ഥത്തിനെയാണ് അവർ ഈശ്വരനായിട്ട് പൂജിക്കുക കാരണം ആ ഗ്രന്ഥത്തിന് ഡ്രോബാക്സ് ഇല്ല ലിമിറ്റേഷൻ ഇല്ല ആ ഗ്രന്ഥത്തിനകത്ത് അസൂയയും കുശുമ്പും കുനിഷ്ടും വാശിയും പകയും വിദ്വേഷവും ഒന്നുമില്ല ആ ഗ്രന്ഥത്തിൽ അറിവ് മാത്രം വെച്ചിരിക്കുക ആ അറിവ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ ശരിക്ക് അൺബയസ്ഡ് ആയിട്ടുള്ള അറിവാണ് അതിനകത്തുള്ളത് അതേപോലെ തന്നെ നമുക്ക് അറിവ് സ്വീകരിക്കാൻ സാധിക്കണം നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മളുടെ അനുഭവം കൊണ്ട് കണ്ടതായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ അത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ വേണം പഠിക്കാൻ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം എഴുതിയത് ചോദ്യോത്തരങ്ങളായിട്ടാണ് അറിവില്ലാത്തവൻ അറിവുള്ളവനോട് ചോദ്യം ചോദിക്കും ചിലപ്പോൾ മഹാവിഷ്ണുവാണ് ബ്രഹ്മാവിനോട് ചോദ്യം ചോദിക്കുക ചില വിഷയത്തിൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോടാ ചോദിക്കുക ആര് വലുത് ആര് ചെറുത് ആർക്ക് കൂടുതൽ നോളജുണ്ട് ഉണ്ട് ആർക്ക് കൂടുതൽ നോളജ് ഇല്ല ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റേ അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആർക്കെല്ലാമാണോ അറിവുള്ളത് ആ അറിവുള്ളവരിൽ നിന്ന് അറിവെടുത്തുകൊണ്ടേയിരിക്കുക അറിവുണ്ടാകുന്നത് വരെ അറിവെടുത്തുകൊണ്ടേയിരിക്കുക അറിവുണ്ടായി എന്നൊരവസ്ഥയില്ല എന്നുള്ളത് ഓർമ്മിക്കുക അറിവ് എല്ലാ സ്ഥലത്തു നിന്നും എടുക്കുക പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഗു രു എന്ന് പറഞ്ഞാൽ ഗു എന്ന് വെച്ചാൽ ഇരുട്ട് രു എന്ന് വെച്ചാൽ ഇല്ലാതെയാക്കുക ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ട ഇല്ലാതെയാക്കുന്ന ആൾ അജ്ഞാനം ഇല്ലാതെയാക്കുന്ന ആളെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം നമുക്ക് വെളിച്ചം കാണിച്ചു തരാനേ അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും സാധിക്കുള്ളൂ പിന്നെ വെളിച്ചത്തിൽ മറ്റുള്ളത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ പറയുകയാണ് അത് അർജുനന് വേണ്ടിയിട്ടുള്ളതല്ലേ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ ഞാൻ യുദ്ധക്കളത്തിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ എന്താ അതിന് മറുപടി കൊടുക്ക അർജുനന് ആവശ്യമുള്ളത് അർജുനൻ എടുക്കട്ടെ ആ ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക അതേമാതിരിയാണ് രാമായണത്തിൽ ശ്രീരാമൻ്റെ കഥയിൽ ത്രേതായുഗത്തിലെ രാമനെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ത്രേതായുഗത്തിലെ രാമനെ പോലെ ജീവിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഈ കലിയുഗത്തിൽ അഥവാ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി എട്ടാം ആണ്ടിൽ നമുക്ക് ജീവിക്കാൻ രാമായണത്തിൽ ഏതെല്ലാം സന്ദേശമുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കണം വേണമെങ്കിൽ എടുക്കാതിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അറിവ് നമ്മുടെ മുമ്പിലുണ്ട് അത് വേർഡ്സ്വർത്തിൻ്റെ കവിതയിലുണ്ട് ടെന്നീസിൻ്റെ കവിതയിലുണ്ട് ഷെല്ലിയുടെ കവിതയിലുണ്ട് അത് മാവോസേത്ത് എന്ന് പറഞ്ഞതിലുമുണ്ട് ലെനിൻ പറഞ്ഞതിലുണ്ട് സ്റ്റാലിൻ പറഞ്ഞതിലുണ്ട് അരവിന്ദ മഹർഷി പറഞ്ഞതിലുണ്ട് ശ്രീരാമൻ പറഞ്ഞതിലുണ്ട് ഭരതൻ പറഞ്ഞതിലുണ്ട് വാൽമീകി പറഞ്ഞതിലുണ്ട് വ്യാസൻ പറഞ്ഞതിലുണ്ട് വസിഷ്ഠൻ പറഞ്ഞതിലുണ്ട് യേശുദേവൻ പറഞ്ഞതിലുണ്ട് മുഹമ്മദ് നബി പറഞ്ഞതിലുണ്ട് അത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് എത്രത്തോളം ഉപയോഗിച്ച് പഠിച്ചുപയോഗിക്കാൻ സാധിക്കുമോ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അതായത് മറ്റൊരർത്ഥത്തിൽ നമ്മളുടെ ജീവിതം ധന്യമാകണം നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും പ്രയോജനം ഉണ്ടാവുന്ന ആ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ത്യാഗം പെടും ത്യാഗേനൈകേ അമൃതത്വമാനശു അതിനകത്ത് ജ്ഞാനം പെടും ജ്ഞാ നശി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതി അതിനകത്ത് കർമ്മം പെടും സാധാരണ കർമ്മണ്യേവ അധികാരസ്തി മാ ഫലേഷു കടാചന മാ കർമ്മബലഹീതുർഭൂഹു മാതി സങ്കോസ്ത്വ കർമ്മണി കർമ്മവും കർമ്മത്തിൻ്റെ റിസൾട്ടും ഒന്ന് തന്നെയാണ് റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത് എന്നാണ് കർമ്മയോഗികളോട് പറയുക അതിനകത്ത് ഭക്തിയും പെടും ധന്യമായ ജീവിതത്തിനകത്ത് മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാശുച എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് ഹേ അർജുന നിന്നെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു നീ എനിക്ക് പ്രിയപ്പെട്ട ഭക്തനാണ് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു ഈ ടൈം ബീയിങ് ക്രൈസിസ് സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളും മറക്കുക അതൊക്കെ ത്യജിക്കുക പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ അസ്മിൻ സമയേ ഭവാൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നെ മാത്രം ആശ്രയിക്കുക അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി ഞാൻ നിന്നെ മറ്റെല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കാം എൻ്റെ പ്രിയപ്പെട്ടവനെ മോചി ഇവിടെയാണ് ഭക്തിയോഗത്തിൻ്റെ പരമകാഷ്ട എല്ലാം നീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര നിശ്ചയത്തോടു കൂടി പറയുന്ന ഭക്തിയോഗം ചിലപ്പോൾ പറയാറുണ്ട് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ഹേ അർജുന നീ ഈശ്വരൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് ഈ ഗോപാലകൃഷ്ണനും ഈ പ്രഭാഷണം സംഘടിപ്പിച്ച എല്ലാവരും എൻ്റെ മുമ്പിൽ ഇത് കേൾക്കാനിരിക്കുന്നവരെല്ലാം ജഗതീശ്വരൻ്റെ കയ്യിൽ ഒരു നിമിത്തം മാത്രമാണ് അവർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു ഈശ്വര നിശ്ചയമായിട്ടുള്ള ജോലി അവർ ചെയ്യുന്നു ഓരോരുത്തരും അവർക്ക് നിശ്ചയിച്ച അവരുടെ വേവ് ലെങ്ത്തിന് യോജിച്ച ഒരു ജോലി സ്വീകരിച്ച് ഈശ്വരൻ്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമായിട്ട് അവർ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ തെറ്റുകളും ഈശ്വരൻ പറഞ്ഞിട്ടാണെന്ന് അർത്ഥമില്ല കാറ് ഓടിക്കുന്ന സമയത്ത് കാറ് എന്ന് എവിടെയെങ്കിലും ഇടിച്ചാൽ അതിനകത്ത് പെട്രോൾ ഉള്ളത് കൊണ്ട് ആ കാർ ഇടിച്ചെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഡ്രൈവർ കറക്റ്റായിട്ട് കാർ നിയന്ത്രിക്കാത്തതുകൊണ്ട് ആ കാർ ഇടിച്ചത് അപ്പോൾ ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവചൈതന്യവും കർമ്മവാസനയും നല്ലത് ചെയ്യാനാണ് അത് ചെന്ന് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് അത് ഈശ്വരൻ നിശ്ചയിച്ച മാതിരിയാണ് ഞാൻ ഇടിച്ചത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം നമുക്കെല്ലാം ഓരോ കർമ്മവും ജഗതീശ്വരൻ നൽകിയിരിക്കുന്നത് ഭക്തി ആദരപൂർവം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അപ്പം കർമ്മയോഗം മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ഭാഗമാണ് കറക്റ്റ് കറക്റ്റ് ടൈമിൽ സത്യം വധ സത്യം പറയുക എന്നുള്ളത് മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഭാഗം ധർമ്മം ചര ധാർമ്മികമായി ജീവിക്കുക മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ഭാഗം സ്വാധ്യായാൻ മാ പ്രമദ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും നെവർ ഡീവിയേറ്റ് ഫ്രം ലേണിംഗ് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് അത് മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ഭാഗമാണ് സത്യാന്ന പ്രമതിതവ്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമാന്ന പ്രമതിതവ്യം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് കുശലാന്ന പ്രമതിതവ്യം സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് ഭൂത്യൈന പ്രമതിതവ്യം നല്ല സാമൂഹിക ബന്ധം സൃഷ്ടിക്കണം അങ്ങനെ സൃഷ്ടിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം ഈശ്വരനെക്കുറിച്ചും ജന്മം നൽകി വളർത്തി മാതാപിതാക്കളുടെ പിതൃക്കളെക്കുറിച്ചും ഒരിക്കലും മറക്കരുത് അവരുടെ കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം never deviate from learning and teaching നിരന്തരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത് മാതൃദേവോഭവ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ പിതൃദേവോഭവ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ ദേവോഭവ അജ്ഞാനത്തെ നീട്ടി ജ്ഞാനം തന്ന ആ ഉജ്ജ്വലനായ ആചാര്യൻ ഈശ്വര തുല്യനായി തീരട്ടെ അതിഥി ദേവോഭവ എന്നെ അറിയിക്കാതെ എൻ്റെ വീട്ടിലേക്ക് തിഥി നോക്കാതെ കയറി വന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ ഈശ്വര തുല്യനായി തീരട്ടെ രാഷ്ട്രദേവോഭവ എൻ്റെ രാഷ്ട്രം ഈശ്വര തുല്യനായി തീരട്ടെ ഇതാണ് യഥാർത്ഥത്തിൽ മൂല്യാധിഷ്ഠിത ജീവിതം ഇതിനകത്ത് പെടാത്തതായിട്ട് ഒന്നുമില്ല ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് അതാണ് ധാരണാൽ ധർമ്മ ആ നമ്മളെ ധരിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഗൈഡ് ചെയ്യുന്നത് എന്തോ അതാണ് ധർമ്മം ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഗൈഡ് ചെയ്യുന്നതിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധന്യമായ ജീവിതം അതിനുവേണ്ടിയ ഭാരതത്തിൽ നാല് വേദങ്ങൾ എഴുതിയത് അതുപോലെ തന്നെ നൂറ്റെട്ട് ഉപനിഷത്തുക്കൾ എഴുതിയത് രണ്ട് ഇതിഹാസങ്ങൾ എഴുതിയത് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയത് ആറ് ദർശനങ്ങൾ എഴുതിയത് ഒരൊറ്റ പുസ്തകം മാത്രം പോരായിരുന്നോ നമുക്ക് പോരാ കാരണം മനുഷ്യർ വ്യത്യസ്ത സ്വഭാവമുള്ളവരാ വ്യത്യസ്ത അഭിരുചിയുള്ളവരാ വ്യത്യസ്തമായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ വളരുന്നവരാണ് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ട് അവരുടേതായിട്ടുള്ള രീതിയുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിഷയത്തിൽ എം എസ് സിയും എം എയും പോരെ എം എസ് സി മാത്തമാറ്റിക്സ് മാത്രം പോരെ എന്തിനാ പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും എന്തിനാ പിന്നെ ബയോ കെമിസ്ട്രിയും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്തിനാ പലർക്കും പല വിഷയത്തിലാണ് അഭിരുചി അത് തന്നെയാണ് ഭാരതീയരുടെ വീക്ഷണവും ഒരൊറ്റ പുസ്തകം മതിയായിരുന്നില്ലേ എല്ലാം കൂടി ചേർത്ത് പോരാ വ്യക്തികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവരുടെ ബുദ്ധി വൈഭവം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ വളരുന്ന ചുറ്റുപാടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവരുടേതായ സാംസ്കാരിക താല്പര്യങ്ങളും വാസനകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വ്യത്യസ്ത വ്യക്തികൾക്ക് വേദങ്ങളിലൂടെ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം വേദാന്തത്തിലൂടെ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം ഭാഷാശാസ്ത്രത്തിലൂടെ പോകേണ്ടവർക്ക് ശിക്ഷാനിരുക്തം വ്യാകരണം ചന്തശാസ്ത്രത്തിലൂടെ പോകാം ആചാര വിചാര വിശ്വാസങ്ങളിലൂടെ പോകേണ്ടവർക്ക് കൽപ്പശാസ്ത്രത്തിലൂടെ പോകാം അസ്ട്രോണമിയും മാത്തമാറ്റിക്സിലൂടെ പോകേണ്ടവർക്ക് ജ്യോതിഷത്തിലൂടെ പോകാം കഥകൾ കേട്ടും പറഞ്ഞും ജീവിക്കേണ്ടവർക്ക് പുരാണത്തിലൂടെ പോകാം ചരിതവും ചരിത്രത്തിലൂടെയും അറിഞ്ഞ് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പോകാം അതുപോലെ തന്നെ വിഷൻ ഫിലോസഫി എന്നല്ല ഇതിന് പറയാം ദർശനങ്ങളിലൂടെ പോകേണ്ടവർക്ക് ആ വഴിയിലൂടെ പോകാം ഒന്നും ഒന്നിന് കോൺട്രഡിക്ടറി അല്ല എല്ലാം കോംപ്ലിമെൻ്ററി ആണ് ഒരിക്കലും കോൺഫ്ലിക്റ്റിംഗ് ഇല്ല അതിൽ നമുക്ക് തോന്നലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പക്ഷെ അതെല്ലാം കോംപ്ലിമെൻറ്റിംഗ് ആണ് കോപ്പറേറ്റിംഗ് ആണ് ഈ അറിവുകളെല്ലാം നമുക്ക് തരുന്നത് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള ജീവിതകാലം ധന്യമാക്കാനാണ് അങ്ങനെ ധന്യമായൊരു ജീവിതം ശാന്തമായൊരു ജീവിതം പർപ്പസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം ഈ ജീവിതത്തെയാണ് നമ്മൾ ശരിക്കു പറയുന്നത് വാല്യൂ ബേസ്ഡ് ലൈഫ് എന്ന് മൂല്യാധിഷ്ഠിതമായ അറിവെന്ന് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിന് ആവശ്യമായ അറിവ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് ഇത് സമൂഹത്തിൽ ഇല്ലാതെയാവുമ്പോൾ നമ്മൾ പറയുകയാണ് മൂല്യച്യുതി ഉണ്ടായി എന്ന് എനിക്ക് എൻ്റെ പന്താവ് മാത്രം ശരി എൻ്റെ മതഗ്രന്ഥം മാത്രം ശരി എൻ്റെ വീക്ഷണം മാത്രം ശരി എൻ്റെ ഈശ്വരൻ മാത്രം ശരി എൻ്റെ പന്താവിലൂടെ ചരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്തത് മറ്റൊന്നിലുമില്ല മറ്റൊരു പുസ്തകവും വായിക്കരുത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് എൻ്റെ പന്താവിലൂടെ അല്ലാതെ നീ ചരിക്കരുത് എന്ന് പറയുന്നൊരു വീക്ഷണം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല ഏത് ശരിയായാലും സ്വീകരിക്കാം പലതിലും ശരികളുണ്ട് പലതിലും കുറവുകളുണ്ട് ഇന്നും നമ്മൾ ഓർമ്മിക്കാൻ നന്മ നിറഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം നന്മ കൂടിയതും തിന്മ കുറഞ്ഞതും എന്നാണ് നല്ലത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നല്ലത് കൂടിയതും ചീത്ത കുറഞ്ഞതുമാണ് തിന്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിന്മ കൂടിയതും നന്മ കുറഞ്ഞതും എന്നാണ് ചീത്ത എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് കൂടുതലും പോസിറ്റീവ് കുറവുള്ളതാണ് നമ്മൾ ചീത്ത എന്ന് പറയുന്നത് അല്ലാണ്ട് പ്യുവർ നന്മ എന്നൊന്നും ലോകത്തിലില്ല ഗുഡ് അബ്സല്യൂട്ട് ഗുഡ് എന്ന് പറയുന്ന ഒരെണ്ണം ലോകത്തിലില്ല അബ്സല്യൂട്ട് ബാഡ് എന്ന് പറയുന്നതും ലോകത്തിലില്ല അതുകൊണ്ട് നമ്മൾ എന്നും ചിന്തിക്കാനുള്ളത് നിരന്തരമായി ചിന്തിക്കാനുള്ളത് ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും ഏത് തരത്തിലുള്ള വിവരണങ്ങൾ നൽകിയാലും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലും നമ്മുടെ രാഷ്ട്രത്തിനും ശാശ്വതമായ നന്മ വരുത്തുന്നതായ അറിവുകൾ സസ്റ്റൈനബിൾ നോളജ് സസ്റ്റൈനബിൾ ബെനിഫിറ്റ് നോളജും ബെനിഫിറ്റും അതിനെയാണ് മൂല്യാധിഷ്ഠിതമായ നോളജ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു കണ്ണ് നന്മകൾ കാണാനും നന്മകൾ വിലയിരുത്താനും ഉപയോഗിക്കുന്നു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നാക്ക് ഉപയോഗിക്കുന്നു നന്മകൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് മനസ്സുപയോഗിക്കുന്നു ആ മനസ്സിനകത്ത് നന്മകൾ ഉദയം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചിന്തകൾ നന്മകളായിരിക്കും ആ ചിന്തകളിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാവുക ആ പ്രവൃത്തി നന്മ നിറഞ്ഞതായിരിക്കും നന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ നിന്ന് നന്മ നിറഞ്ഞ റിസൾട്ടാണ് ഉണ്ടാവുക അതായിരിക്കണം മൂല്യാധിഷ്ഠിതമായ മാനസികമായ ഫാക്ടർ ശരീരത്തിന് ആവശ്യമായ സാത്വിക ഭക്ഷണം കഴിക്കാം ശരീരത്തിന് അനുയോജ്യമായ സാത്വിക ആചാരങ്ങൾ അനുഷ്ഠിക്കാം ശരീരത്തിന് പ്രകൃതി അനുവദിച്ച രീതിയിൽ കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇത് മൂന്നാണ് ശരീരത്തെ ബാധിക്കുന്നത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും ഒരു ധന്യമായ സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കണം അപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ കുടുംബത്തിൽ മൂല്യാധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവുക അതേപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ വേദങ്ങളുടെ മന്ത്രങ്ങൾ പറയുന്നത് പോലെ സംഘച്ഛത്വം സമ്പദത്വം സംഭോ മനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനോ സമാനോ മനസഹ ചിത്തമേഷാം സമാനോ മന അഭിമന്ത്രയേവ സമാനീവ ഹവിഷാജുഹോമി ഇത്ര ഭംഗിയായിട്ടാണ് ഒരുമിച്ച് നമ്മൾ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഒരുമിച്ച് വേണം അവിടെ വാശിയും പകയും വിദ്വേഷവും ഒന്നുമില്ല എല്ലാ നന്മയുടെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക തിന്മയുടെ ഡിസ്ക്രെഡിറ്റ് അവനവനെടുക്കുക വിജയത്തിൻ്റെ എല്ലാ പുഷ്പങ്ങൾ മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുക്കുക പരാജയമുണ്ടായാൽ അവനവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക when you are trying to become zero people will make you hero ഇത് സായിബാബയുടെ വരികളാണ് ശരിക്കും യൂസ്ലെസ് എന്ന് പറയാവുന്ന ഒരു മനുഷ്യനും ഇല്ല എല്ലാ മനുഷ്യനും യൂസ്ഡ് ലെസ്സാണ് അതുകൊണ്ട് ഇന്നും നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ഓഫീസിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം കുറ്റം പറയാനും അപകീർത്തിപ്പെടുത്താനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ മനുഷ്യരിലെയും നന്മകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന വെജിറ്റബിൾസ് അതിനകത്ത് ചീത്തയുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് തിരിച്ചൊന്നും കൊണ്ടു കൊടുക്കാറില്ല അത് കളഞ്ഞ് അതിനകത്തുള്ള നല്ലതെടുക്കും ഇത് തന്നെയാണ് ഓരോ സഹപ്രവർത്തകനിലും കുറച്ച് ചീത്തയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തിന്മയൊക്കെ ഉണ്ടാവും അത് മാറ്റിവെച്ച് അവനിലെ നന്മകൾ ഹിഡൺ അജണ്ടയൊന്നുമില്ലാതെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ശരിക്കും മൂല്യാധിഷ്ഠിത ജീവിതമാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും വിശക്കുന്നവരും രോഗികളും വൃദ്ധരും അനാഥരുമുണ്ട് അവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം ആരെല്ലാമാണോ ഒഴിഞ്ഞുവെച്ചത് അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം ഞാൻ നിങ്ങളോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു മാതാ അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ സമയം ചെലവഴിക്കാൻ സാധിക്കുമെങ്കിൽ സമയം ചെലവഴിക്കാം മദർ തെരേസയുടെ കർമ്മമണ്ഡലത്തിലുണ്ട് സാധിക്കുന്ന നന്മകൾ ചെയ്യാം നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിലും മുസ്ലിങ്ങളാണെങ്കിലും മോസ്കിൽ അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല അതേപോലെ സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് രോഗികളെ ചികിത്സിക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇവർ ഇവിടെ ആൾദൈവമാണോ ആൾദൈവമല്ലയോ എന്നൊന്നും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിരന്തരം നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും കുറ്റം പറയാനും അപകീർത്തിപ്പെടുത്താനും നിഷേധിക്കാനും പുച്ഛിക്കാനും ഒന്നും അവകാശം നമുക്കാരും തന്നിട്ടൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം മാത്രമേ നമ്മൾ ഏറ്റെടുക്കേണ്ടൂ ലോകത്തിലെ എല്ലാ തിന്മകളുടെയും ഉത്തരവാദിത്വം നമ്മൾ തലയിൽ ഏറ്റെടുക്കേണ്ട ലോകത്തിലെ മൊത്തം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയും നമുക്ക് വേണ്ട നമ്മളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവരുത് നമുക്ക് സാധിക്കുന്നിടത്തോളം നന്മകൾ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കണം കേരളത്തിൽ മാത്രമുള്ളൊരു ഒരു ദുഃഖകരമായ വസ്തുത എല്ലാവരെയും പുച്ഛിക്കുക എല്ലാവരെയും അവഹേളിക്കുക എല്ലാവരെയും അപകീർത്തിപ്പെടുത്തുക പത്രമാധ്യമങ്ങളിലൂടെ ബുദ്ധിജീവികളിലൂടെ യുക്തിവാദികളിലൂടെ പുരോഗമനവാദികളിലൂടെ ലോ ഈ ഭാരതം ഭാരതത്തിന് കേരളീയര് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ സമർപ്പിച്ച ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ് ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുക എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് എന്ന് ഞാൻ ഞാൻ അഭ്യർത്ഥിക്കാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പിക്കാരനോ ആർ എസ് എസ്സുകാരനോ കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ആരുമാവുക ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിലിസ്റ്റോ ആരുമാവുക ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരുമാകട്ടെ പക്ഷേ നന്മ നിറഞ്ഞ ജീവി പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം ആയിരക്കണക്കിന് വീടുകൾ പോയപ്പോൾ വീടുകൾ വെച്ചു കൊടുത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം അതേപോലെ തന്നെ അനാഥരെ ശുശ്രൂഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കണം അവരാരും നന്മകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നാളെ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല വലിയ മനുഷ്യ വിഭവശേഷിയിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുക ആര് നന്മ ചെയ്താലും വിശാലമായ ഒരു വീക്ഷണത്തോടു കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേരാൻ സാധിക്കാം എന്നെങ്കിലും അവരുടെ കൂട്ടത്തിൽ ചേരുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ സ്വതന്ത്രമായി പുറകോട്ട് വരാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടല്ലോ അങ്ങനെ കർമ്മനിരതമായൊരു ജീവിതം ധന്യമായൊരു ജീവിതം സത്യസന്ധമായൊരു ജീവിതം പ്രയോജനപ്രദമായൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും നിറഞ്ഞ കൂടി നന്ദി പറയുന്നതോടൊപ്പം Indian Institute of Scientific Heritage കഴിഞ്ഞ രണ്ടായിരം എ ഡി മുതൽക്ക് പ്രവർത്തനം ആരംഭിച്ച് ദശലക്ഷക്കണക്കിന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ജനങ്ങൾക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് പുസ്തകങ്ങളായും നോട്ടീസുകളായും ബ്രോഷറുകളായും സി ഡികളായും കാസറ്റുകളായിട്ടും ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ലാതെ മാനവരാശിക്ക് കൊടുത്ത ഈ അറിവ് നിങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കുകയാണ് ഇത് കോപ്പിയെടുത്ത് പരമാവധി ജനങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ആ നന്മ നിങ്ങളിൽ എന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഗുരുവായൂരിലേക്ക് സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കുന്നംകുളം അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ ഉണ്ട് ആ national heritage centre Indian Institute of Scientific ഹെറിറ്റേജിൻ്റെ ഒരു പൈതൃക പഠന കേന്ദ്രമാണ് ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട് വളരെ നല്ല ഉജ്ജ്വലമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് ഹൈവേയിൽ തന്നെയാണ് മഴുവഞ്ചേരിയിലുണ്ട് നിങ്ങളെല്ലാവരെയും അവിടെ ക്ഷണിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നമ്മുടെ പ്രവർത്തകരുണ്ടാവും ശിവരാത്രി നാല് ദിവസം തീർത്ഥാടനമായിട്ട് ആഘോഷിക്കുന്നു കർക്കടകത്തിലെ കറുത്ത വാവ് പിതൃസ്മരണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ നവരാത്രി ഒൻപത് ദിവസവും കലാസമർപ്പണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കലാപരമായ കഴിവുണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരത പൂജ നടത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും ഡിസംബർ മാസം അവസാനം രണ്ടോ മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര സെമിനാർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താറുണ്ട് നമ്മളുടെ മെസ്സേജുകൾ കേബിൾ ടി വിയിലൂടെയും അതേപോലെ തന്നെ അമൃത ടി വിയിലൂടെയും മറ്റ് ടി വി ചാനലുകളിലൂടെയും നിരന്തരം എല്ലാവർക്കും എത്തിക്കാറുണ്ട് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സൂര്യാസ്തമയത്തിന് മുമ്പ് പത്ത് കോടി ജനങ്ങൾക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അതിനുള്ള സംവിധാനമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് W W W dot I I S H dot O R G ഇവിടേക്ക് എഴുതുകയാണെങ്കിൽ Indian Institute of Scientific Heritage Thiruvananthapuram പതിനെട്ട് ഇന്ത്യ എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും സി ഡികളും കാസറ്റുകളെല്ലാം എത്തിക്കാൻ സംവിധാനമുണ്ട് മെമ്പർഷിപ്പ് ഫോം ആവശ്യമുള്ളവർക്ക് ഇത് ലഭ്യമാക്കാനുള്ള സൗകര്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്നല്ലാതെ ഈ ഒരു വലിയ യജ്ഞം തന്നെത്താനെ ചെയ്ത് തീർക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അംഗങ്ങളാവുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അംഗങ്ങളാവുമ്പോൾ അത് ആജീവനാന്ത അംഗത്വമാണ് ഒരിക്കലും അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തുല്യമായിട്ടുള്ള മാഗസീൻസും പുസ്തകങ്ങളും സി ഡികളും എല്ലാ മാസവും ഇംഗ്ലീഷിലോ മലയാളമോ നിങ്ങൾക്ക് ഏത് വിഷയമാണോ ഇഷ്ടം അതിലുള്ള മന്ത്ലിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അത് മറ്റെല്ലാവർക്കും എത്തിച്ച് ഭാരതീയ പൈതൃകം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്നു ഭാരതത്തിൻ്റെ ഭഗവത്ഗീതയും വേദവും പുരാണവും സംസ്കൃതവും സാങ്കേതിക ശാസ്ത്രവിദ്യകളും ആയുർവേദവും യോഗയും ധ്യാനവും ലോകം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിൻ്റെ അവകാശികളായ നമുക്ക് അത് പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള മഹായജ്ഞത്തിൽ പങ്കെടുക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ സുദീർഘമായ ക്ലാസ്സുകൾ കേൾക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും നിറഞ്ഞ കൂടി ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ദീർഘായുസം ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ കൂടി ഒരിക്കൽ കൂടി പ്രണാമം പ്രണാമം പ്രണാമം നമസ്കാരം